പദപാഠം തം ഈം അണ്ണവീ സമര്യേ ആ ഗൃഭ്ണന്തി യോഷണ ദശ സ്വസാര പാര്യേ ദിവി തം ഈം അണ്ണവീ സമര്യേ ആ ഗൃഭ്ണന്തി യോഷണ ദശ സ്വസാര പാര്യേ ദിവി തം ഈം അണ്ണവി സമര്യേ ആ ഗൃഭ്ണന്തി യോഷണ ദശ സ്വസാര പാര്യേ ദിവി